സ്ഥിരശ്വാസൂപേ അവസ്ഥിതോ ധ്യാന ആരാധനാദ്യപോധാരിബോധം തസ്സദാനീയ സംസ്കാരം സ്വഭാവം ഭജതദേവ േഷു േഷു

വേദാന്തം സംശയിക്കാൻ പ്രതീകം ഭക്തിയോഗം പതാരയാണ് അപ്പോൾ സൂര്യതര സമസ്ത വസ്തുവിലക്ഷണ അനന്തജ്ഞാന ആനന്ദ ഏകസ്വരൂപ അതിന് അടുത്തു വരുന്ന അനന്തം അത് വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അനന്തം ത്രിവിധ പരിച്ഛേദിതം ഞാനെന്റെ ശബ്ദം ഇനിയും ആവർത്തിക്കും ഒരേ ശബ്ദം ആവർത്തിക്കുമ്പോൾ പലയിടത്തും അർത്ഥഭേദം ഇവിടുത്തെ അർത്ഥം പറയുകയാണ് ത്രിവിധ പരിച്ഛേദ രഹിതം മൂന്ന് തരത്തിലുള്ള പരിച്ഛേദ പരിമിതി ഇല്ലാതിരിക്കുന്നതാണ് അത് ഓരോ പരിച്ഛേദങ്ങളെ കുറിച്ച് പറയുന്നു അത്രയോ ദേശ അസ്ഥി അത്രത്തും നാസ്തി ദേശ പരിച്ഛേദം ഇവിടെ കൊണ്ട് അവിടെ ഇല്ല എന്ന് പറയുന്ന ദേശം മേശയിൽ പരിചയമുണ്ട് അടുത്ത മുറിയിലില്ല അതുകൊണ്ട് ഈ മേശയ്ക്ക് ദേശ എന്ന് എന്നുവെച്ചാൽ മേശ ദേശ ദേശപരിച്ഛിന്നം അദ്വൈതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് പരിച്ഛിന്ന വസ്തുവാണ് പരിമിതമാണ് ഇതിന് എല്ലായിടത്തും ഒരേ സമയം ഇരിക്കാൻ കഴിയും അപ്പോ ആ പരിച്ഛേദരാഹിത്യം നാരായണൻ പരിച്ഛേദരഹിതനാണ് ഒരു ദേശപരിച്ഛേദം സർവവ്യാപിയാണ് എല്ലാ ദേശത്തും എല്ലാ ദേശത്തും ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ ദേശവിശിഷ്ടനായി ഇരിക്കും അത്ര കാലേ അസ്ഥി അത്ര നാസ്തി ഈ കാലപരിച്ഛേദം നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഈ കാലത്ത് കഴിക്കുന്നു പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നില്ല നാളെ ഈ ശരീര വിശിഷ്ടന്മാരായിരിക്കാൻ കഴിയും ഈശ്വരൻ എന്നും സ്ഥിതി ചെയ്യുന്നു ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ കാലവിശിഷ്ടനായി എന്നുണ്ടായിരുന്നു എല്ലാ കാലത്തിലും ഭൂത വർത്തമാന ഭാവം ഈശ്വരൻ അമ്പാകനായിരിക്കണം അപ്പോ കാല പരിച്ഛിന്നനാണ് അത്ര കാലേ അസ്ഥി അത്രതും നാസ്തി കാലം ഇതം ഇതം ഭൗതികി വസ്തു പരിച്ഛേദ ഈ വസ്തുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമെന്നാണ് ഇതം പുസ്തകം ഇതം മേശ ഭൗതി അല്ല പുസ്തകം മേശ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഈശ്വരൻ എന്താണ് മേശയാണ് പുസ്തകമാണ് എങ്ങനെ മേശ വിശിഷ്ടനാണ് പ്രപഞ്ച വിശിഷ്ടനായ പുസ്തക വിശിഷ്ടനാണ് ഈശ്വരൻ അങ്ങനെ ഇരിക്കാൻ പറ്റും എല്ലാം ആയിട്ടിരിക്കാൻ പറ്റും പക്ഷെ മറ്റൊന്നിനും അത് കഴിയുന്നില്ല വസ്തുപരിച്ഛേദം ഒന്നിന് അതായിരിക്കാനേ പറ്റും ഈശ്വരൻ അങ്ങനെയല്ല സർവവിശിഷ്ടനായി പരിച്ഛേദ ത്രേരാഹിത്യം സർവദേശം സർവകാല വ്യാപിത്വ സർവ അന്തര്യാമിത്വം അമൃതം ഇത് ഈശ്വരൻ എന്ന് പറയുമ്പോൾ പുസ്തക വിശിഷ്ടനാണ് വിവേച വിശിഷ്ടനാണെന്ന് പറഞ്ഞാൽ ഇവിടെ ദൃഢസ്ഥാനം അനുസരിച്ച് പുസ്തകം ഇതിനകത്ത് ജീവനുണ്ട് അത് അവ്യക്തമല്ലെന്ന് നമ്മൾ ജഡം എന്ന് പറയുന്നതിന്റെ അകത്തും അഭിവ്യക്തമല്ലാത്ത ജീവനുണ്ട് അന്തര്യാമിയുണ്ട് ആ പുസ്തകം എന്ന് പറയുമ്പോൾ പുസ്തക വിശിഷ്ട ജീവനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിത്തല്ല അതുപോലെ പിന്നെ ചിത്ത് വിശിഷ്ടനായ അന്തര്യാമിയാണ് അതുകൊണ്ടെന്താ പറയുക അന്തര്യാമി തന്നെയാണ് നാരായണൻ അതുകൊണ്ടൊക്കെ വരുന്ന പുസ്തക വിശിഷ്ടനായി നാരായണൻ പുസ്തകം ജീവൻ സുന്ദരിയായി നാരായണൻ അങ്ങനെ പുസ്തകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാരായണനാണ് നാരായണൻ അന്തര്യാമിയായിരിക്കുന്നതുകൊണ്ട് നാരായണൻ തന്നെ സർവവിശിഷ്ടനായിരിക്കും അന്തര്യാമിയായിരിക്കുക എന്ന് പറയുന്നത് നാരായണന്റെ വ്യൂഹമാണ് ഒരു പ്രത്യേകത അത് ഈ പുസ്തകം പോലെയാണ് പുസ്തകം എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി പരിണാമം അന്തര്യാമി എന്ന് പറയുന്നതോ ഈശ്വരന്റെ തന്നെ ഒരു വ്യൂഹമാണ് നിയാമകനായി സർവീകരിക്കുന്നത് അതുകൊണ്ട് പുസ്തകം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അതെന്താണ് നാരായണൻ ഈശ്വരൻ അംശമുണ്ട് നാരായണൻ തന്നെ ഒരേ സമയം ചെയ്യുന്നു പല രൂപത്തിലിരിക്കുന്നു നാരായണൻ എന്ന് പറയുന്നത് ഒരു രൂപത്തിൽ ഇരിക്കും അങ്ങനെയൊക്കെ പലതായിരിക്കുമ്പോൾ അതാണ് എവിടെ ഇരിക്കുന്നത് കൈകൊണ്ടത് അതൊരു രൂപമായി തന്നെ ഇരിക്കും പക്ഷെ യുഗം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ സാധാരണ അദ്വൈതം പറയുന്നത് ബ്രഹ്മം ഒന്നാണ് പക്ഷെ ബ്രഹ്മ വിഷ്ണു മഹേന്ദ്ര മൂന്നായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ അപ്പോൾ തന്റെ സ്വരൂപത്തിൽ തന്നെ ഇരിക്കുക എന്നാൽ അതേ സമയം ഏകനായും അനേകനായും ഇരിക്കുക എന്ന് പറയുന്നത് ഇവിടെയാണ് ശരിക്കും യോജിക്കുന്നത് അദ്വൈതകളെയും പറയുകയാണ് ഏകനായിരിക്കുന്നു അവൻ തന്നെ പലതായിരിക്കുന്നു പക്ഷെ അദ്വൈതം ഒന്നുകൂടെ പറയുന്നതാണ് ആ പലതായിരിക്കുന്നു എന്നത് മിഥ്യയാണ് അത് സത്യമല്ല ഏകനായിരിക്കുന്നതാണ് സത്യം ഇത് മുമ്പ് ഗീതയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകനായിരിക്കുന്നവന് പലതായിരിക്കാൻ കഴിയുമെങ്കിൽ അതിന് വിദ്യ സത്യമായി ഏകനായിരിക്കുന്ന ഒരാൾ ശേഷിയുണ്ട് പലതായിരിക്കും അപ്പോൾ സത്യമായിരിക്കുന്ന വിദ്യ തന്നെ അവൾ വാശി പിടിക്കുന്ന എന്തിന് ഒരേ ഒരു മുത്ത് തന്നെ എന്ത് ചെയ്യുന്നു പല പാത്രങ്ങളായിരിക്കും സത്യമല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നാ പറയുന്നത് ആ ഇതും അങ്ങനെ തന്നെ പലതായി മാറിക്കൊണ്ടിരിക്കുന്നു സർവ്വജരാചരങ്ങളുമായി മാറുന്നു വ്യൂഹമായിട്ട് മാത്രമല്ലല്ലോ സത്യമായിരിക്കും അതാ എൻ്റെ ഒരു ഭാഗം അതെൻ്റെ ഒരു ഭാഗം മാത്രം അത് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് മാറ്റമില്ലാതെ വെച്ചാൽ മാറ്റമില്ലാന്ന് ആരും പറഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ഏ അത് ഇത് രണ്ട് രണ്ട് ലോകമല്ലേ അവിടത്തെ കാര്യം കൂടെ കൊണ്ടുവന്നിരിക്കുന്നു അത് നിത്യവിഭൂതിയാണ് അവിടുത്തെ നിയമങ്ങളല്ല ഇവിടെ അവിടുത്തെ നിയമങ്ങൾ വേറെ ഇവിടുത്തെ നിയമം വേറെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു നശിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇവിടെ ഇവിടെയാണ് അതും നാശം വെച്ച വെച്ചാൽ പരിണാമം അർത്ഥം ആ അത് എല്ലാരും നിത്യമാണ് അവിടെ ചെന്ന് പെട്ടാൽ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും നിത്യമാണ് പലത് ഉണ്ടെന്നുള്ളതാണ് നാനാർത്ഥം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് പക്ഷെ നാനാത്വം നിത്യമാണ് ഇല്ലെന്നല്ല പറയുന്നത് നിത്യം എന്ന് സത്യമാണ് അതുകൊണ്ടാ രണ്ടാമത് നിത്യസത്യം തന്നെ ഇതിന്റെ വ്യാഖ്യാനിക്കുന്നതെല്ലാം വരും നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം വരും അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് വിശദീകരിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗീതയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ സിദ്ധാന്തം കുറിച്ച് മനസ്സിലാക്കിയാൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ അല്ലാതെ ഭാഷയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് അതിനെ എഴുതി എന്നുള്ളത് വ്യൂഹം എന്ന് വെച്ചാൽ ഒന്നിന്റെ പല പല ഭാവങ്ങൾ ഒരേ ഒരു സത്യത്തിന്റെ പല പല ഭാഗങ്ങൾ അത് അതെല്ലാം സത്യമാണ് സംഘർഷണം പ്രദ്യുമനൻ ആനന്ദി നിങ്ങൾ മൂന്നായിരിക്കും എന്തിന് സംഘർഷണന്റെ ജോലി എന്താണ് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്നത് ഞാൻ സംഭവിച്ചു അത് നമ്മൾ പൊതുവെ അങ്ങനെ പറയും സംഘർഷം ജോലി സംഹരണം സംഘർഷം പ്രത്യുഗ്നന്റെ ജോലി എന്താണ് സൃഷ്ടി അനുഗ്രഹന്റെ ജോലി എന്താണ് സ്ഥിതി രക്ഷ അപ്പൊ ഇത് ചെയ്യാൻ മൂന്ന് പേരെ ഏൽപ്പിച്ചിരിക്കുന്നു അത് താൻ തന്നെ മൂന്നായിരിക്കുന്നു അങ്ങനെ മൂന്നായിരിക്കുമ്പം തന്നെ ഈശ്വരന് ഏകനായിരിക്കാനും കഴിയും അപ്പൊ നിങ്ങൾ ചോദിക്കുക അതെങ്ങനെ കഴിയും അതുകൊണ്ടാണ് സർവജ്ഞൻ സർവശക്തൻ എന്നെല്ലാം പറയുന്നത് സർവശക്തനായിരിക്കുന്ന ഒരാളുടെ ഇതിനെല്ലാമുള്ള ശക്തിയുണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഈശ്വരൻ നമ്മളെ പറയാം ഈശ്വരന് അചിന്തിയമായ ശക്തി ഉള്ളതുകൊണ്ട് ഇതെല്ലാം ആയിരിക്കാൻ പറ്റും ഈശ്വരന്റെ തീരങ്ങൾ കുറച്ച് കാണും അദ്വൈതം പഠിച്ചു പഠിച്ചു പഠിച്ചു വില കുറച്ച് കാണും അചിന്തി ശക്തി എന്ന് പറയുന്ന അത് പറയും എന്റെ വൈകാരിക തന്നെ പറയും ഞാനതവിടെ വിശദീകരിക്കും ഇവിടെ ചോദിക്കുന്ന ഘട്ടമൊന്നും ഇതൊന്നും രാമാനുജൻ അറിയില്ലായിരുന്നു അങ്ങനെയല്ല ആ പറയുന്നു ചോദിക്കരുത് ചോദ്യം ശരിയെല്ലാം തന്നെയാണ് ഇതൊക്കെ വീടുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിച്ചോളി കുഴപ്പമില്ല അപ്പൊ സർവദേശകാല വ്യാപിയാണ് പിന്നെ സർവാന്തരിയാണ് അതാണ് ഞാൻ പറയുന്നത് വിശിഷ്ടം സർവാന്തരിയാമിയായിരിക്കും അങ്ങനെ വ്യവഹാരം വെച്ചാൽ അങ്ങനെ പറയുന്നത് അദ്വൈതി പറയും അദ്വൈതിയുടെ പണിയാണ് ഇവർ നിരന്തരം വ്യവഹരിച്ചുകൊണ്ടേയിരിക്കും ബാലമണിയാണ് എന്നിട്ട് പറയും ഒന്നും പറയാൻ പറ്റില്ല ഇതെന്തിനാ എന്തിനായി പറയുന്നത് അദ്വൈതയുടെ പണി തന്നെ എന്താണ് സത്യമാണെങ്കിൽ പിന്നെ കള്ളം പറയുന്നു നിരന്തരം കള്ളം പറയുന്നു സത്യമാണെങ്കിൽ പിന്നെ കള്ളം പറയുന്നു നിരന്തരം വ്യവഹരിച്ചുകൊണ്ടേയിരിക്കും ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്നു ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല ഈ ഇരട്ടത്താപ്പം തന്നെ ഉള്ളത് ഉള്ളത് പറയും സർവാന്തര്യാമിയാണ് പറയുന്നു വസ്തുപരിച്ഛേദരാഹിത്യം ഹി അതിൽ ആ വസ്തുപരിച്ഛേദം എന്ന് പറയുന്നത് വസ്തുപരിച്ഛേദരാഹിത്യം എന്ന് പറയുന്നത് ഇവിടെ വലിയ പ്രാധാന്യമാണ് സമസ്ത വസ്തു സാമാനാധികരണ് യോഗ്യത്വാധികം പുനമിതോ വിവിധ വിവിധ വസ്തു താതാത്മ്യം സ്വവ്യതിരിക്ത സമസ്ത വസ്തു മിഥ്യാത്വമാണ് സമസ്ത വസ്തു സമാനാധികരണ യോഗ്യത്വം എന്ന് പറയുമ്പോൾ യാദവ പ്രകാശനം മറ്റും പറയുന്നത് പോലെ വിധോവിരുദ്ധ വിവിധ വസ്തു താതാത്മ്യം പരിസ്ഥിതി യാദവ പ്രകാശനം മറ്റും പറയുന്നുണ്ട് ആ ലീലാവില എന്നൊക്കെ പറയുന്ന പറയുന്ന അത് കുറച്ച് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിധോവിരക്തമായ രണ്ടു സോ ഈ പുസ്തകം ഉപേക്ഷിക്കുന്ന ഒന്നാണ് ഇത് വേറെ തരത്തിൽ അദ്വൈതം പറയുന്നുണ്ട് അനർവചനീയ താതാത്മ്യമെല്ലാം രൂപവും ദ്രവ്യവും നീലോപരാധം വേദ രൂപവും ഘടദ്രവ്യവും എന്താ ബന്ധം എന്ന് പറയും താതാത്മ്യം എന്ത് താതാത്മ്യം അനുവദിക്കുക താതാത്മ്യം ഏത് കാര്യവും അദ്വൈതി പറഞ്ഞിട്ട് പറയും അനുവദിക്കും പറയാൻ പറ്റില്ല ആദ്യം പറയും എന്ന് പറയും പറയാൻ പറ്റില്ല ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് അവരുടെ യാദവ പ്രകാശം രാമാനുജാചാര്യയുടെ ആദ്യ യാദവ പ്രകാശന്റെ അടുത്താണ് ഗുണമില്ലാന്ന് മനസ്സിലാക്കിയാണ് പിന്നെ വേറെ ഇനി അദ്വൈതി പറയുന്നത് എന്താണ് സ്വവ്യതിരിക്ത സമസ്ത വസ്തുവിഖ്യാതി ബ്രഹ്മവ്യതിരിക്തമായ സമസ്ത വസ്തുവും മിഥ്യയാണ് ആ മിഥ്യയാണോ എന്ന് കടുപ്പിച്ച് ചോദിച്ചാൽ പറയും അല്ല എല്ലാം സത്യം തന്നെയെന്ന് പറയും അത് വേറെ നിലപാടാണ് തൈർ അത്യന്ത സംഭാവികത്വ അത്യന്ത സംഭാവിക ഒരിക്കലും ശരിയാവുന്ന കാര്യമില്ല വിസ്തരസ്തു ശതദൂഷണ്യം കൃതോ അസ്മാതി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശതദൂഷണ്യം കൃതോ അസ്മാതി അസ്മാതി എന്ന് പറഞ്ഞാൽ ആ ഈ അദ്വൈതികളുടെ നൂറ് പോയിന്റ് എടുത്തു പൂർവാദങ്ങളെന്നോ നൂറ് പോയിന്റെന്നോ എന്നിട്ട് ഓരോന്നിനായിട്ട് ഖണ്ഡിച്ചു അതാണ് ശതദോഷം ഉദാഹരണം തന്നെ ഇപ്പോ ബ്രഹ്മവും ജീവനും ഒന്ന് തന്നെ വെട്ടിമാറ്റി ഒരിക്കലും ശരിയാകത്തില്ല തത്വമസി തുടങ്ങിയ വാക്യജന്യമായി അപരോക്ഷ ജ്ഞാനം മോക്ഷം അത് വെട്ടിമാറ്റി ബ്രഹ്മം നിർഗുണമാണ് അതും വെട്ടിമാറ്റി ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നൂറ് സിദ്ധാന്തങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് തള്ളിച്ചു കളഞ്ഞതാണ് ശ്രദ്ധ ദൂഷണം അപ്പൊ ഇതൊക്കെ സങ്കടം വരുന്നത് പുസ്തകത്തിൽ കിട്ടുന്ന വായിച്ചു നോക്കാം അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഏത് കാലത്താണ് ജീവിച്ചിരുന്നത് ആയിരത്തി ഒരുന്നൂറിന്റെ അവസാനം ആയിരത്തി ഒരുന്നൂറിന്റെ ആദ്യമാണ് അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഖണ്ഡന ഖണ്ഡഖാദ്യകാരൻ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണന്റെ ആ ശൈലി സ്വീകരിച്ചിട്ടാണ് ശരിക്കും അതിനെ അതിനല്ല ഖണ്ഡിച്ചത് ആ ശൈലി സ്വീകരിച്ചിട്ട് അദ്വൈതത്തെ കളിച്ചു എന്നാൽ അത്രയും ക്ലിഷ്ടവുമല്ല അദ്വൈതം അറിയാനുള്ളവർക്ക് അത് വായിച്ചാൽ ഖണ്ഡനം മനസ്സിലാകാത്ത കാര്യമാണ് പക്ഷെ അത് വളരെ കർക്കശമായ നിലപാടാണ് പിന്നെ അത് കണ്ടിക്കണമെങ്കിൽ കൂടുതൽ വേർക്കേണ്ടി അത് കണ്ടനമണ്ഡലമൊക്കെ നടന്നുകൊണ്ടിരിക്കും അത് ഒരിക്കലും അവസാനിക്കുന്നതല്ല പ്രശ്നമാണ് ഇദ്ദേഹം ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോൾ തന്നെ കഥ പറയുന്ന ചരിത്രമാണെന്ന് അറിയിക്കും വലിയ പ്രസിദ്ധനായ വിദ്വാൻ എന്നുള്ള നിലയ്ക്ക് വൈഷ്ണവൻ ഒരു വൈഷ്ണവ വിദ്വാൻ എന്നുള്ള നിലയ്ക്കാണ് പ്രസിദ്ധനാണ് വരുന്ന സ്ഥലം കാഞ്ചീപുരത്തിനടുത്താണ് അപ്പൊ കാഞ്ചീപുരത്തിന് ഇവിടെ രാജാവിന് ഇദ്ദേഹത്തിന് കാണാൻ നല്ല ആഗ്രഹം ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ നിഞ്ചവൃത്തിയിൽ കഴിഞ്ഞ ആളാണ് നിഞ്ചഭിക്ഷാടനം തിരുമേനിയ പാണ്ഡിത്യമൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് കാശുണ്ടാക്കാതെ ശ്രമിച്ചു ഭിക്ഷാടന വൃത്തിയിൽ തന്നെ കഴിഞ്ഞു പിന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു വിദ്വാനായതുകൊണ്ട് ആൾക്കാർ ഭിക്ഷയൊക്കെ കൊടുത്തിരിക്കും പക്ഷെ ഒന്നും കരുതി വച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു സമ്പാദിച്ചൊന്നും വെച്ചു അങ്ങനെ രാജസദസ്സിൽ അദ്ദേഹം രാജാവ് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടി പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് അച്ഛനമ്മയും കൊടുത്ത പേര് വേങ്കടനാഥൻ എന്നാണ് വേങ്കടനാഥൻ പണ്ഡിതന്മാരെല്ലാം കൂടിയിരിക്കുന്ന സദസ്സിൽ ഇദ്ദേഹം ചോദിച്ചു ആരാണ് വേങ്കടനാഥൻ അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ് എല്ലാവരും കേട്ടിരിക്കും നിങ്ങളും ചിലപ്പോൾ കേട്ടിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ കേട്ടോളൂ അപ്പോൾ ഒരു സദസ്സ് വെച്ച് ആരെങ്കിലും നമ്മളോട് ചോദിക്കുക പേര് പറയുന്നു ആരാണ് രാമൻ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും യെസ് സാർ എന്ന് പറയും സാർ നമ്മളെങ്ങനെ പറയും കൈമുക്കി കാണിക്കുന്ന കഴിഞ്ഞേ അപ്പോ ആരാണ് വെങ്കടനാഥൻ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറഞ്ഞ മറുപടിയാണ് തക്കേഷു കർക്കശധിയോ വയമേവനാന്യോ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഇത്രയും പേര് എനിക്കുണ്ടല്ലോ തർക്കത്തിൽ കർക്കശമായ ബുദ്ധിയുള്ളവൻ എന്ന് വെച്ചാൽ അപരാജിതൻ മറ്റാരെയും പരാജയപ്പെടുത്താൻ കഴിവുള്ളവൻ എന്നാൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തവനായ തർക്കശാസ്ത്രത്തിൽ കർക്കശമായി അത് വയമേമായി ഞാൻ തന്നെയാണ് ഞാൻ ഈ അവിടെ ഇരിക്കുന്ന വേറെയൊന്നുമില്ല ഒരുപാട് വിവരിക്കുകയാണ് എന്ന് നമുക്കൊരു തോന്നുന്നു ഇതിനൊരു വലിയ ഭക്തനാണ് ഭക്തൻ ഇങ്ങനെയൊക്കെ പറയാമോ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ വേറെ ദോഷിയായിരിക്കണം എന്നുള്ള ധാരണയിൽ നിന്നാണ് ചോദ്യം വരുന്നത് വിവരമുള്ള ഭക്തന്മാരും ഉണ്ടായിരുന്നു ഇന്ന് കുറവാണെന്ന് പണ്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത് തർക്കേഷു തർക്കശുദ്ധിയോ വയമേവ നാന്യ അപ്പോ ബാക്കിയുള്ള എല്ലാവർക്കും വിവേകികളോ ജലത്തിൽ വലിയ കർക്കശക്കാരനാണ് എന്നൊരു തോന്നൽ വരുമല്ലോ അവിടെ ഇരിക്കുന്നവർക്കല്ല ഇവൻ വലിയ താർക്കികനാണ് പ്രതിവാദി ഭയങ്കരനാണ് ഇങ്ങനെയൊക്കെ ഒരു മനസ്സിലൊരിത് വരും അതുകൊണ്ട് ഉടനെ അടുത്ത് പറഞ്ഞ എന്താണ് കവിയേഷു കോമളധിയോ വയമേവ നാന്യ കാവ്യങ്ങളിൽ വരുമ്പോൾ എന്താണ് ഞാനത് കോമളധീയ എന്നുവെച്ചാൽ ഞാനൊരു സഹൃദയ സഹൃദയ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതാണ് കാവ്യം എന്നുവെച്ചാൽ കാവ്യം രസിക്കുന്നതാണ് ഞാൻ അപ്പോ രസാസ്വാദനത്തിനുള്ള ഒരു മൃദുഹൃദയവും എനിക്കുണ്ട് വെറും കർക്കശനല്ല അതിന് നേരെ ഓപ്പോസിറ്റ് ഈ കാവ്യത്തിൽ പോയി കർക്കശനം കാണിക്കുന്ന കാര്യമില്ല ആരെങ്കിലും പ്രതിവാദികൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് കർക്കശന കാവ്യത്തിലേക്ക് വരുന്നു അവിടെ രസാസ്വാദമാണ് അതിനുള്ള ശേഷി എനിക്കുണ്ട് ദൈവത്തിന്റെ സ്തോത്രകൃതികളെല്ലാം വായിക്കും വളരെ മനോഹരമാണ് എല്ലാ രീതിയിലും വൃത്തവും അലങ്കാരവും അതിന്റെ രസവും ഭക്തിരസവും എല്ലാം ഭക്തിയെ ഒരു രസമായിട്ട് സാധാരണ കാവ്യങ്ങളിൽ അംഗീകരിക്കില്ല പിൽക്കാലത്താണ് സുഗന സരസ്വതി അതിനു വേണ്ടിയിട്ട് ഭക്തി രസായ ഗ്രന്ഥം തന്നെ എഴുതി അതും ഒരു രസമായി അംഗീകരിക്കണം അതിനുവേണ്ടി എന്തായാലും എന്താണ് അവിടെ വരുന്ന ഇദ്ദേഹം വളരെ മൃദുഹൃദയം പറയുന്നു കവിവേഷ കോമളധിയോ പയമേയോ അത് ഞാൻ തന്നെയാണ് നാന്യഹ അവിടെ ഇരിക്കുന്ന വേറെ ഇത്രയും കേട്ടപ്പോൾ തന്നെ രാജാവ് വീട് കഴിഞ്ഞു പിന്നെ രാജാവിനെ എല്ലാവരും കൂടെ പിടിച്ചാണ് ഏൽപ്പിച്ചത് അവിടെ തീരുന്നില്ല തന്ത്രേഷു നിശ്ചിത ദ്യോവൈവനാന്യോ വീണ്ടും പറയുക തന്ത്രത്തിൽ ശാസ്ത്രങ്ങൾ എല്ലാ ശാസ്ത്രങ്ങളും പ്രത്യേകിച്ച് ഇദ്ദേഹം കൈവയ്ക്കാത്ത ഒരു ശാസ്ത്രം ശാസ്ത്രേഷു നിശ്ചിത ദേഹ ഓരോ ശാസ്ത്രത്തിന്റെയും താല്പര്യം ഇന്നതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം നമ്മൾ അറിയുന്നവൻ നിശ്ചയപൂർവമായി അറിയുന്നവൻ വയമേവനാണ് ഞാനാണ് വേറെ ആരുമില്ല അപ്പൊ ആരാണെന്ന് ചോദിച്ചതിന് സദസ്സിലിരുന്നുകൊണ്ടാണ് അങ്ങനെ മറുപടി പറയുന്നത് ഒറ്റയ്ക്കല്ലല്ലോ അപ്പൊ വേറെ ആരുമില്ലെങ്കിൽ പറയുന്ന ആരാണ് അപ്പൊ എസ് ആർ എന്ന് പറയുന്നത് വേറെ എങ്ങനെ പറഞ്ഞു തന്ത്രേഷു നിശ്ചിതധിയോ വയമേവ ആന്യ ഇത്രയും കേൾക്കുമ്പോൾ വൈഷ്ണവന്മാർക്ക് നിരാശ ഇയാൾ ഒരു പണ്ഡിതനാണ് ഭക്തി പോലെ അല്ലേ ഭക്തി പോരല്ല ഈ പാണ്ഡിത്യമുള്ള ഉണ്ടായ ഭക്തി ഇല്ലാതായി പോകും എന്നൊക്കെയാണ് വിവരദോഷങ്ങൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ തോന്നുന്നു പറയുന്നു അങ്ങനെ വേണ്ട കൃഷ്ണയെ നിവേശിതധിയോ വയമേവ നന്ദിഹ കൃഷ്ണനിൽ നിവേശിതമായ മനസ്സോടുകൂടിയവൻ അവസാനമാണ് പറഞ്ഞത് കാരണം ഈ ചുറ്റും ഇരിക്കുന്ന പണ്ഡിതന്മാരാണ് ആദ്യം അവർക്കൊക്കെ ഓരോ കൊട്ട് കൊടുക്കണം അല്ല വെറും ഭക്തരെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല അതുകൊണ്ട് എന്ത് പറഞ്ഞു കൃഷ്ണയെ നിവേശിതത്തിയ കൃഷ്ണനെ ആഴ്ന്ന മുഴുകിയ മനസ്സോടുകൂടിയവൻ ആരാണ് വയമേവ ഞാൻ തന്നെയാണ് നന്യഹ വേറെ ആരുമില്ല എന്ന് സ്വയം ഒരു സദസ്സിൽ പരാജയപ്പെടുത്താനുള്ള എന്തുള്ള ആളാണ് ആത്മവിശ്വാസം അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ കുടിക്കുന്ന എല്ലാ പണ്ഡിതന്മാർക്കും അറിയാമായിരുന്നു ഇദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാളാണ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശതദൂഷണി എഴുതി അദ്വൈതത്തിന്റെ എല്ലാ സിദ്ധാന്തങ്ങളെയും ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്ത് നൂറ് അത് വളരെ സംക്ഷിപ്തമായിട്ടാണ് ഒരു പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫിൽ കൂടുതലും കഴിഞ്ഞിട്ടില്ല ഓരോ സിദ്ധാന്തത്തിൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം കാണിക്കുന്നത് ഇവിടെ ഒരുപാട് ഖണ്ഡിക്കാനൊന്നും ഇതൊക്കെ വെറും നിസ്സാര പണിയാണ് എന്നുള്ള രീതിയിലാണ് ഒന്ന് രണ്ട് പാരഗ്രാഫുകൾ അദ്വൈതത്തിന്റെ എല്ലാ ഈ അദ്വൈതമാണ് അവസാനം ശരണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ മുറി വൈദ്യന്മാർ ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു എന്നിട്ട് വേണം അദ്വൈതിയാകും ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാക്കും അപ്പോ ഇവിടെ ഇത് പറഞ്ഞതിനാണ് ഈ സമസ്ത വസ്തു സമാനാധികരണീയ പലതരത്തിൽ നിൽക്കുന്നു അദ്ദേഹം തന്നെ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നീലോഘട എന്ന് പറയും അല്പം തർക്കം മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും അവിടെ നീലശബ്ദത്തിന്റെ അർത്ഥമാണ് എന്താണ് കാരണം നീലം എന്ന് പറയുന്നത് ഗുണമാണ് ഘടത്തിന്റെ വിശേഷം നീലോഘട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലത്വ വിശിഷ്ട ഘടകം ഇന്ന് ഘടക പറഞ്ഞാലോ ഘടത്വ വിശിഷ്ട ഘടം അതാണ് ഘടത്വ വിശിഷ്ടമായ ഘടകമാണ് ഘടകം അപ്പൊ നീല ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് നീല രൂപവിശിഷ്ട ഘടം ഘടശബ്ദത്തിന്റെ അർത്ഥം എന്താണ് ഘടത്വ വിശിഷ്ട ഘടം അപ്പൊ നീല ശബ്ദത്തിന്റെയും ഘടവിശിഷ്ടത്തിന്റെ അർത്ഥം എന്തായി ഘടം ഒരു വസ്തുവായി നീലശബ്ദത്തിന്റെയും ആ രണ്ട് ശബ്ദങ്ങൾ നീലശബ്ദം നീലോപഠ എന്ന് പറയുന്നത് നീലശബ്ദത്തിന്റെയും ഇടശബ്ദത്തിന്റെയും അർത്ഥം എന്ന് പറയുന്ന ഒന്നാണ് ചോദിച്ചാൽ നീലോപഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാരദ്വയവിശിഷ്ട ഏകവസ്തു പരത്വം എന്ന് പറയുന്നത് പ്രകാരദ്വയവിശിഷ്ട ഏകവസ്തു ഇതിനാണ് സമാനാധികരണം എന്ന് ഇദ്ദേഹം പറയുന്നത് രണ്ട് പ്രകാരം ഒന്ന് നീലരൂപം മറ്റൊന്ന് ഘടം ആ പ്രകാരദ്വയ വിശിഷ്ടമായ ഏകവസ്തു ഘടം പ്രകാരദ്വയ വിശിഷ്ട ഏകവസ്തു പരത്വം അതിനെന്ന് പറയുന്നത് സമാന അധികാരത്വം എന്ന് പറയുന്നത് അപ്പോ ഇവിടെ എന്താ പറയുന്നത് സമസ്ത വസ്തു സമാനാധികരണ്യം എന്നാണ് ഈ സമസ്ത വസ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പറയും മംഗളശ്ലോകത്തിലും പറഞ്ഞു എന്താണ് വസ്തുതാം ഉപയാദോഹം വ്യാമനേയം നമാമുഖം അവിടെയും പറഞ്ഞു വസ്തു ഈ വസ്തു എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്വൈതിയുടെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥമാണ് വസ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥമാണ് സമസ്ത വസ്തു സമാനാധികരണ്യം അതിനാണ് ഇവിടെ എന്ന് പറയുന്നത് വസ്തു പരിച്ഛേദ ഗ്രാഹിക്കും ഈശ്വരന് ഒരു വസ്തുവും പരിച്ഛിന്നമാക്കുന്നില്ല അത് പറയും എന്താണ് ജഗത്തിനെ സംബന്ധിച്ച് ഉപാദാനവും നിമിത്തവും രണ്ടും ഈശ്വരൻ ഉപാദാനമായിരിക്കുന്നതും നിമിത്തമായിരിക്കുന്നതും ഈശ്വരൻ സഹകാരിയായിരിക്കുന്നതും അതും ഈശ്വരൻ തന്നെ അത് അദ്വൈതി പറയുന്ന പോലെയല്ല അദ്വൈതി ഇതെല്ലാം പറയും അദ്വൈതി പറയുന്നതാണോ അഭിന്ന നിമിത്തോപാദാനം ആണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയാണ് പറയുന്നത് പ്രപഞ്ചത്തിന് നിമിത്തമായിരിക്കുന്നതാര് നാരായണൻ ഉപാദാനമായിരിക്കുന്നവരും നാരായണൻ സഹകാരിയായിരിക്കുന്നവരും നാരായണൻ അതാണ് സമാനാധികാരം എന്നിവിടെ പറയുന്നത് അപ്പോ ഈശ്വരൻ നാരായണന് നിമിത്തമാകുന്നു തഥൈക്ഷരധ്വംസ്യാം പ്രജായേയ പ്രമാണം അനുസരിച്ചാണ് എല്ലാം പറയുന്നത് ഈശ്വരൻ സങ്കല്പിച്ചു സങ്കല്പമാണ് നിമിത്തമായി ഈശ്വര സങ്കല്പമാണ് അപ്പോ ഈശ്വരൻ എന്താണ് സർവവിശിഷ്ടനാണ് അപ്പോ അദ്വൈതി പറയുന്ന പോലെ അല്ല അത് ഈശ്വരൻ തന്നെയാണ് എന്തെടുത്താലും അത് ഈശ്വരൻ തന്നെ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു കല്യാണേകതാന സർവമംഗള വിശിഷ്ടനാണ് അത് എന്തെല്ലാം ഈശ്വരന് മഹത്വം വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് തദ്വിശിഷ്ടനാണ് ഈശ്വരൻ അപ്പോ ഈശ്വരനെ ഒന്നിൽ നിന്നും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല ഈശ്വരനിൽ നിന്നും ഒന്നിനെയും മാറ്റാൻ പറ്റത്തില്ല അപ്പോ നിമിത്തം ഈശ്വരൻ തന്നെ പിന്നെ ഇതെല്ലാം എങ്ങനെ ഉണ്ടായി പ്രകൃതിയുടെ പരിണാമം എന്നുവെച്ചാൽ ഈ ലീലാവിഭൂതി നിത്യവിഭൂതിയാണ് ഈ ലീലാവിഭൂതി എന്ന് പറയുന്നത് എന്താണോ പ്രകൃതി മഹത്വത്വം അനന്തത്വം മാത്രം ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പരിണമിച്ചു ഒന്നാണ് പരിണമിച്ചപ്പോൾ ജഗത്ത് രൂപത്തിലിരിക്കുന്നു ഈ ജഗത്ത് എന്താണ് ഈശ്വരൻ ജഗത് വിശിഷ്ടനാണ് ഈശ്വരൻ അത് നിങ്ങൾ പറയും ഈ ജഗത്തിന് ഉപാദാനമായിരിക്കുന്നത് പ്രകൃതിയാണെന്ന് പറയും ആ പ്രകൃതി എന്താണ് ഈശ്വരൻ ഉപാദാനം ഈശ്വരൻ പിന്നെ ഇവിടെ എന്തൊക്കെ സഹകാരിയായിട്ടുണ്ടോ സൃഷ്ടിയിൽ കാലദേശങ്ങളൊക്കെ വേണമല്ലോ സൃഷ്ടിക്കുന്നത് അല്ല നടക്കും അതൊന്നും എന്താണ് വേറെ സർവവിശിഷ്ടനാണ് ഈശ്വരൻ ആർക്കട്ടെ അതുകൊണ്ട് ഏത് വസ്തുവിനെ എടുത്താലും ഏത് ശബ്ദത്തെ എടുത്താലും ശരി എല്ലാം എന്താണ് ഏകനായ ഈശ്വരനാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്തായി എന്ന് പറയുക നിമിത്തവും ഉപാദാനവും എല്ലാം ഈശ്വരനാണെന്ന് പറയുമ്പോൾ ഇത് എന്ത് പറയും അദ്വൈതം ശരി ഈ അദ്വൈതത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ അദ്വൈതത്തിൽ ദ്വൈതത്തെ നിഷേധിക്കുകയാണ് ഇവിടെ ദ്വൈതത്തെ നിഷേധിക്കുകയാണ് അപ്പോ ശരിക്കും ദ്വൈതത്തെ നിഷേധിക്കുന്ന അദ്വൈതം എന്ന് പറയുന്നില്ല ഈ പറയുന്ന അതിനെന്തിനായി പ്രപഞ്ചത്തെ മിഥ്യയാക്കുന്നത് പ്രപഞ്ചം മിഥ്യയാകേണ്ട ആവശ്യമുണ്ടോ വെറുതെ മായാവാദി എന്ന് പേര് അച്ഛന്റെ ബോധത്തിനെന്ന് പേര് ഇതിന്റെ വല്ല ആവശ്യമുണ്ട് രാമാനുജന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാൽ പോലെയായിരുന്നു എങ്ങനെ പക്ഷെ ഈ വിദ്യ എന്നൂടെ പറയുന്നത് അദ്ദേഹം വിദ്യയൊക്കെ പറഞ്ഞോട്ടെ ഇല്ല മിഥ്യ എന്ന് പറയത്തില്ല ഭിന്നമാണ് സത്യമാണ് അതിന്റെ എന്ത് പ്രത്യേകത ഇവിടെ എല്ലാം ഭിന്നമാണ് ഇവിടെ ഈ സിദ്ധാന്തം എല്ലാം വേറെ വേറെ വേദം സത്യമാണ് എവിടെ എല്ലാം ഈശ്വരനാണ് എല്ലാം ഭിന്നമാണ് എല്ലാം സത്യമാണ് വിശിഷ്ടമായി എല്ലാം സത്യമായി അതല്ലേ പറഞ്ഞത് നിലോ ഘടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നീല ഇഷ്ടഘടകം എന്ന് പറഞ്ഞാൽ ഘടത്വ ഇഷ്ടഘടകം എന്ന് പറഞ്ഞാൽ ഒന്നാണ് ശരിക്കും ശാസ്ത്രം അനുസരിച്ചാണ് ഭിന്ന പ്രവൃത്തി നിമിത്താനാം ശബ്ദാനാം ഏകസ്മിൻ അർത്ഥേ വൃത്തി എന്ന് പറയുന്ന ഭാഷ്യ കൈയുടെ വ്യാകരണശാസ്ത്രം അനുസരിച്ചാണ് ദൈവം പറയുന്നത് ഭിന്ന പ്രവൃത്തി നിമിത്താനാം ശബ്ദാനാം രൂപശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം രൂപത്വം ഘടശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം ഘടത്വം ഏകസ്മിൻ അർത്ഥേ വൃത്തി ഒരു വസ്തുവിനെ കാണിക്കുന്നു ഏതിനെ ഘടത്തെ ഇത് ശാസ്ത്രസമ്മതമായ കാര്യമാണ് രാമാനുജാചാര്യൻ കണ്ടുപിടിച്ചത് ഇതാണ് സമാനാധികരിക്കുന്നതെന്ന് ആര് പറഞ്ഞു കയ്യടൽ ഭാഷത്തിന്റെ വ്യാഖ്യാനം പ്രതീക വ്യാഖ്യാനത്തിൽ കയ്യടൽ അത് തന്നെയാണ് കൂടുതലും പറയുന്നത് ഭാഷാശാസ്ത്രം അനുസരിച്ച് നോക്കിയാൽ ശരിയാണ് എന്താണ് ഗീതമോ കട എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു വസ്തു വൈദിക ഭാഷകാരനെ പോലെ കൈയടനെയൊക്കെ പോലെയുള്ള വലിയ വലിയ വിദ്വാൻമാരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ദൈവം എടുത്തു കാണിക്കുന്നത് അതാണ് അദ്വൈതം വിശിഷ്ടമാകുമ്പോഴാണ് അദ്വൈതം ഇത് അദ്വൈതകളും പറയും ദ്വിഭേദം ദൈവം തൻ നിഷേധേനദ്വൈതം എന്ന് പറയും അവിടെയും പറയും ദ്വൈതത്തെ നിഷേധിച്ചുകൊണ്ടാണ് ദ്വൈതം അത് വാർത്തകാരം പറയുന്നതാണ് ഈ രണ്ടായിരിക്കുന്ന ദ്വൈതം എന്ന് പറയും അതിനെ നിഷേധിക്കുന്നതാണ് ദ്വൈതം ഇദ്ദേഹം അതിന് പറയുന്നത് ഇങ്ങനെ പലതായിരിക്കുന്നു നിങ്ങളും അതല്ലേ പറയുന്നു രണ്ടായിരിക്കുന്നത് ദ്വിധ ഇതം അതാണ് ദ്വൈതം ഇങ്ങനെ രണ്ടായിരിക്കുന്നു പുസ്തകമായി മേശയായിരിക്കുന്നയാൾ തൻ നിഷേധേന അദ്വൈതം അതിനെ നിഷേധിക്കുന്ന അദ്വൈതത്തെ നിഷേധിക്കുന്നതാണ് എന്ത് അദ്വൈതം അപ്പോൾ രാമാനുജാചാര്യർ അത്രേ പറയുന്നത് ദ്വൈതത്തെ നിഷേധിക്കുന്ന തന്നെയാണ് അദ്വൈതം പക്ഷേ നിഷേധിച്ചു എന്ന് വിചാരിച്ചത് മിഥ്യ ഇത്രയാണ് ഇതിനെ മിഥ്യയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ഗുണമുണ്ടായി ഇത്രയും കാലം ഇവിടെ ജീവിച്ചു നിങ്ങൾ ഇതിനൊക്കെ മിഥ്യയാക്കി കാണിച്ചില്ല ഇതെന്താ പ്രയോജനമുണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായി ഉണ്ടായി പറയും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മിഥ്യാകും നിഷേധിക്കണമെങ്കിൽ നിങ്ങൾ നിഷേധിച്ചാൽ മതി വിശിഷ്ട അദ്വൈതേ ദ്വൈത പ്രതിഷ്ഠ തീർത്ത അദ്വൈതികളാണ് അതേ ഇഷ്ടാദ്വൈതികളാണ് എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കണം ഏ ആ നിങ്ങൾ അതൊക്കെ മേലെ ശരി ഒരുപാട് പ്രശ്നങ്ങൾ വരും സദസദ്ധ്യാം അനുവചനീയ എന്നൊക്കെ പറയും പ്രപഞ്ചത്തെ സംബന്ധിച്ച് രണ്ടു ഒന്നാണെങ്കിൽ പിന്നെ അദ്വൈതത്തിന് വേണ്ടി ഇത്രയും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇത്രയും പ്രയത്നം പ്രവർത്തിക്കേണ്ട കാര്യം ഇത്രയും എഴുതി തള്ളി മറിക്കേണ്ട കാര്യം അതിന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം ഇത് രണ്ടും ഒന്നെന്ന് പറഞ്ഞാലേ ഇവരെല്ലാം കൂടി ചേർന്ന് ഇതുവരെ ഒരു കാര്യം സാധിച്ചിട്ടില്ല ഗ്രന്ഥവും ശാസ്ത്രവും തമ്മിൽ വ്യത്യാസം അതാണ് വെറുതെ അമ്പഴം മെഴുകികളെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങൾ മനസ്സിലാക്കും ഗ്രന്ഥവും ശാസ്ത്രവും തമ്മിൽ വ്യത്യാസം ഇപ്പൊ ഈ ഇരിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഇലക്ട്രോണിക്സ് എല്ലാം കൂടെ ചേർന്ന ഉണ്ടാക്കിയത് അല്ലേ ഈ പ്രൊഡക്റ്റ് ഈ ഇഷ്ടാദ്വൈതവും ദ്വൈതവും അദ്വൈതവും കൂടെ ചേർത്തിറക്കി ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്രയും കാലം പത്തായിരം വർഷം രണ്ടായിരം വർഷമായിരുന്നു ഇവരെല്ലാം ഉണ്ട് യോജിച്ചിറക്കിയ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഒരു സാധനമുണ്ട് ആ എന്നാൽ ഞാനും അതേ പറയാം അതിൽ കൂടുതൽ ഒരു ദോഷവും ഞാൻ പറയുന്നു അപ്പൊ ഇതൊക്കെ അതും ഇത് ഒന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കൂടി ചേർന്ന് ഒന്നുണ്ടാകത്തില്ല പിന്നെ മതപ്രഭാഷണത്തിലൊക്കെ ചെന്നിട്ട് പറയും അതും ഇതൊക്കെ ഒന്നാണെന്ന് പറയും വിവരദോഷികളെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് അവർക്ക് അതും അറിയില്ലെന്ന് പറയും അതുകൊണ്ട് പറയും പിന്നെ ഇതൊക്കെ സമന്വയിപ്പിക്കാൻ വേണ്ടി ചിലർ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ടു മൂന്ന് ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ എഴുതി വെച്ചിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടെന്നറിയാം ദ്വൈതം ഇഷ്ടാദ്വൈതം ഇതൊക്കെ ഓരോ ചവിട്ട് പഠിയാണ് അവസാനം വരുമ്പോൾ ഏതായി അദ്വൈതം അവസാനം അവിടെ ചെന്നു ഇവരൊക്കെ അവസാനം സമർപ്പിക്കുന്ന അദ്വൈത ശരി എന്ന് പറയാനാണ് അപ്പൊ അവർ സമ്മതിക്കും ഏ അവരെ ചവിട്ടുപടിയാക്കി അവർ സമ്മതിച്ചു തരും അതൊരിക്കലും സമ്മതിക്കില്ല അതാണ് ശാസ്ത്രീയം എന്ന് പറയുന്നതും ഗ്രന്ഥപരം എന്ന് പറയുന്നതിനുള്ള വ്യത്യാസം തത്വചിന്തകളൊക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഇദ്ദേഹം എന്താ ചെയ്തത് ആര് ഈ ദേശീയ അദ്ദേഹം ചെയ്തത് ഭക്തി കുറച്ച് ബോധങ്ങൾ കൂടി ചേർത്തു മനസ്സിലായ പറയുന്നത് ഭക്തിയിൽ കുറച്ച് വിവരം കൂടെ കൂട്ടിച്ചേർത്തു അതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഭക്തിയെ പൂർണ്ണമായും അംഗീകരിച്ചു പക്ഷെ ഭക്തന് കുറച്ച് തിരിച്ചറിവ് കൂടെ വേണം എന്നുള്ളൊരു നിലപാടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ എന്താ പറഞ്ഞത് നേരത്തെ എന്താ പറഞ്ഞത് തർക്കേഷു കർക്കഷ സധിയോ വയമേവനാനിയോ കാമ്യേഷു കോമളധിയോ വയമേവനാനിയോ തന്ത്രേഷു നിശ്ചിതധിയോ വയമേവനാനിയോ കൃഷ്ണേ നിവേശിതധിയോ വയമേവനാനിയോ എന്ന് പറയാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞതാണ് അവസാനം ഒന്നും ധരിക്കില്ല അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ശബ്ദങ്ങളും നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കും എന്താണ് പ്രകാരദ്വയ വിശിഷ്ട വസ്തുവേക വരുത്തും ഇതാണ് സമാനാധികരണം അതാണ് അനന്തം എന്ന് പറയുന്നത് എല്ലാം പലതായിരിക്കുമ്പോഴും ഒന്നിൽ അവസാനിക്കും ഒന്നിലെത്തിച്ചേരും ഇതാണ് അതിന് പലതിനെ നിഷേധിക്കേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ ഈ പലതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് അദ്വൈതത്തിൽ എത്തിച്ചേരാം എന്നാണ് ഇപ്പോ ഈ അദ്വൈതത്തിന്റെ ഒരു ട്രാജഡി ഉണ്ട് എന്താണ് അദ്വൈതികൾക്ക് അദ്വൈതികൾ അനുഭവിക്കുന്ന ഒരു ട്രാജഡി എന്താണ് ഈ കർമ്മത്തെ ഒരു കൺഫ്യൂഷൻ കർമ്മം മിഥ്യയാണ് പിന്നെ കർമ്മം ചെയ്യണോ വേണ്ടേ നിങ്ങളുടെ കിടന്ന് കുഴങ്ങുകയാണ് എല്ലാ അദ്വൈതം വായിൽ വീഴുന്നതൊക്കെ അദ്വൈതം കയ്യിലിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിലോ ഇവിടെ ആ പ്രശ്നമില്ല ഇവിടെ പറയുന്നത് എന്താണ് അദ്വൈതം തന്നെ ഞാൻ ഞാനും പറയുന്നത് പക്ഷെ പ്രവൃത്തി സത്യമാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാം ഇത് ശതദൂഷണി ഇദ്ദേഹം വിശദീകരിച്ച് പറയും പ്രവർത്തിക്കുന്നതിനല്ല നല്ല പ്രവൃത്തി അപ്പൊ എല്ലാം വിദ്യയാണെന്ന് പറയുക പിന്നെ പ്രവർത്തിക്കുമ്പോൾ കൺഫ്യൂഷനാകുക അതിന്റെ ആവശ്യം നിങ്ങൾക്ക് അദ്വൈതം പോലെ അല്ല സത്യമായി അനുഭവിച്ചുകൊണ്ട് തന്നെ അദ്വൈതം സ്വീകരിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക അപ്പോൾ പ്രവർത്തിക്കുന്നത് താങ്ങാണ് തടയല്ല ഇതാണ് അദ്ദേഹം തന്നെ വിശദീകരിച്ചു പറയും സർവദോഷം ഈ അദ്വൈതികളുടെ കർമ്മ നിഷേധത്തെക്കുറിച്ച് പറയും ശരി